മുഞ്ചാജ്ഞാനം പ്രജാരൂപം മോഹതോ നരകേ ഗതി നിപതിഷ്യതി ദേഹോയം സർവം ത്യക്വാ വനം വ്രജ പ്രജാരൂപം അജ്ഞാനം മുഞ്ച മോഹത മോഹാത് കാരണാത് നരകേ ഗതി ഭവതി അയം ദേഹ कदापि निपदिश्यति देहः न शाश्वतः अस्ति तस्मात् सर्वं त्यक्त्वा वनं व्रज सन्न्यासाय वनं गच्छ इति